പിതॄൻ സന്തർപ്യവിധി ശുദ്ധ്യർത്ഥം പ്രായശ്ചിത്തം സമാചരേത് മണ്ഡലം ച പ്രകർത്തവ്യം തത്രസ്ഥാപ്യോ ഹരിസ്തഥാ തതഃ പരം ശുദ്ധ്യർത്ഥം പിതॄൻ സന്തർപ്യ പാപകർമ്മശുദ്ധ്യർത്ഥം പിതॄൻ സന്തർപ്യ പിതൃഗണാൻ സന്തർപ്യ प्रायश्चित्तं समाचरेत् किमपि पा अवपापं जन्म जन्मान्तरकृतं तत् संशोधयितं प्रायश्चित्तं समाचरेत् ततः परम् एकं मण्डलं कर्तव्यं मण्डलाकारेण कर्तव्यं तत्र हरिः स्थाप्यः श्रीविष्णोः रूपं तत्र स्थाप्यम् इति